സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഇത്രയും വലിയ ഒരു സദസ്സിൽ ഇത്രയും നന്മ നിറഞ്ഞ ഒരു സന്ദേശം നൽകാൻ സാധിക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് സാധാരണ പ്രഭാഷണം നടത്തുമ്പോൾ പല പല വിഷയങ്ങളിലൂടെയാണ് കടന്നു പോവുക ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്ര ക്ഷേത്രസങ്കല്പങ്ങളെക്കുറിച്ചും എല്ലാമാണ് വിവരിക്കുക ആശ്രമങ്ങളിൽ സനാതനധർമ്മത്തെക്കുറിച്ചും ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ചും എല്ലാം പറയും വിദ്യാലയങ്ങളിലാണെങ്കിലും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ ശാസ്ത്ര പൈതൃകത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുക റെസിഡൻഷ്യൽ അസോസിയേഷനിലും ക്ലബ്ബുകളിലും എല്ലാമാണെങ്കിൽ കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുക ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്നൊരു സദസ്സിൽ ആ ബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്നൊരു സദസ്സാണത് ഇവിടെ മൂല്യാധിഷ്ഠിത ജീവിതത്തെക്കുറിച്ച് ഒരു വിവരണം നൽകാൻ ജഗതീശ്വരാനുഗ്രഹം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു പ്രഭാഷണമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ശാന്തമായിട്ട് നമ്മളെല്ലാവരും ചേർന്നിരുന്ന് പഠിക്കുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക എന്താ ഈ ഒരു ക്ലാസ്സും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാ ക്ലാസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലായോ എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുക അത് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുക യഥാർത്ഥത്തിൽ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത ജീവിതമാണ് ധാരാളം മന്ത്രിമാരും അതുപോലെ തന്നെ ചിന്തകരും പണ്ഡിതരും ബുദ്ധിജീവികളുമെല്ലാം നിരന്തരം പറയുന്ന ഒരു വാക്കാണ് മൂല്യാധിഷ്ഠിതം എന്ന് മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യത്തിനെയാണ് മൂല്യാധിഷ്ഠിതം എന്ന് പറയുക ഈ മൂല്യാധിഷ്ഠിതം എന്ന വാക്കും കൂടി ചേർത്ത് ധാരാളം വിവരണങ്ങൾ പതിവുണ്ട് മൂല്യാധിഷ്ഠിത ജീവിതം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഭാഷണം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വ്യവഹാരം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വ്യവസായം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാം അനുയോജ്യമാണ് ചിലത് നിങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും ചിലത് നിങ്ങൾ വളരെ വിരളമായിട്ട് കേട്ടിട്ടുണ്ടാവുള്ളൂ ഈ മൂല്യച്യുതി എന്ന് പറയുന്നതും മറ്റൊരു തരത്തിൽ കറക്റ്റാണ് എന്നുവെച്ചാൽ നമ്മളുടെ മന്ത്രിമാരെല്ലാം ചിലപ്പോൾ പറയാറുണ്ട് സമൂഹത്തിൽ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു എന്ന് ഇപ്പം യഥാർത്ഥത്തിൽ മൂല്യം എന്താണ് എന്ന് പറയാത്തിടത്തോളം കാലം ഈ മൂല്യാധിഷ്ഠിതം എന്ന വാക്കിൻ്റെ അർത്ഥവും മൂല്യച്യുതി എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യക്തമാവില്ല യഥാർത്ഥത്തിൽ മൂല്യാധിഷ്ഠിത എന്ന വാക്കിൻ്റെ അർത്ഥം മൂല്യം നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കുക എന്താ മൂല്യം അപ്പോൾ എല്ലാവരും പറയും സത്യം പറയണം എന്നുള്ളത് മൂല്യമാണ് ധർമ്മബോധം ഉണ്ടാവണം മൂല്യമാണ് കൃത്യനിഷ്ഠ പാലിക്കണം എന്നുള്ളത് മൂല്യമാണ് നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കണം എന്നുള്ളത് മൂല്യമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ളത് മൂല്യമാണ് ഇങ്ങനെ ധാരാളം വാക്കുകൾ നമ്മളുടെ മനസ്സിൽ മൂല്യം എന്ന പദവുമായി ചേർന്നിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട് അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്ന രീതിയിൽ ഈ മൂല്യാധിഷ്ഠിതം അന്ന് നമ്മൾ ധരിക്കുന്ന ചില വാക്കുകളുണ്ട് പക്ഷെ അങ്ങനെയെല്ലാം പറഞ്ഞാൽ മൂല്യമാവില്ല ഇന്നത്തെ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ സാധിക്കണം വളരെയധികം ക്ലാസിഫൈ ചെയ്യണം ഇന്നിപ്പോൾ ഒരു ആൽമരം എന്ന് പറഞ്ഞാൽ മാത്രമായില്ല ആൽമരത്തെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൽമരത്തിൻ്റെ ഇലയുടെ പ്രത്യേകത വിവരിക്കണം അതിൻ്റെ മുട്ടുകളുടെ പ്രത്യേകത അതിൻ്റെ പൂവുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ കായ കുരു വിത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ കൊമ്പുകളുടെ തടിയുടെ അതിൻ്റെ തൊക്ക തൊലിയുടെ പ്രത്യേകത വേരിൻ്റെ പ്രത്യേകത ഇങ്ങനെ വേണം വിവരിക്കാൻ അത് മാത്രമല്ല അങ്ങനെ വിവരിക്കുന്നതോടൊപ്പം പല തരത്തിലുള്ള പ്രത്യേകതയുണ്ട് ആൽമരത്തിനെ കുറിച്ച് നമുക്കുള്ള ആത്മീയ വീക്ഷണം പറയണം ആൽമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മനഃശാസ്ത്ര വീക്ഷണം പറയണം ആൽമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവീക വീക്ഷണം പറയണം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എക്കണോമിക്കൽ ആ ആൽമരവും എങ്ങനെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു വശമുണ്ട് അത് പറയണം അതുപോലെ തന്നെ ആൽമരത്തിൻ്റെ മുട്ടിനും പൂവിനും കെമിസ്ട്രി അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അത് പറയണം ആൽമരത്തിൻ്റെ ഓരോ ഭാഗത്തിനും ഔഷധ ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുന്നു തോന്നുന്നു ആൽമരം എന്ന് പറയുന്ന ഒരു മരത്തിന് എത്രയെല്ലാം വീക്ഷണങ്ങൾ ചേരുമ്പോഴാണ് ആ വീക്ഷണം സമഗ്രമാവുക അതേപോലെയാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ അത് നമ്മൾ പല ഭാഷ സംസാരിക്കുന്നു പല സാംസ്കാരിക മൂല്യങ്ങൾ നമുക്കുണ്ട് പല പ്രായക്കാർ നമ്മളുണ്ട് പല വിദ്യാഭ്യാസമുള്ളവരുണ്ട് പല തരത്തിലുള്ള ഉദ്യോഗം ചെയ്യുന്നവരുണ്ട് പല തരത്തിൽ വളർന്നു വലുതായവരുണ്ട് പലതരത്തിലെ സാമ്പത്തിക അവസ്ഥയിലുണ്ട് പല ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വിശാലമാണ് ഈ സബ്ജക്റ്റ് തെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മൂല്യാധിഷ്ഠിതം എന്ന വാക്ക് ശരിക്ക് ഓരോ പദാനുപദമായിട്ട് വിവരിച്ചാൽ അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കാം ഞാൻ നിങ്ങൾക്കെല്ലാം ഉത്തരം തരികയാണെന്ന് വിചാരിക്കാം ഒരു അഞ്ച് ദിവസം നമ്മളിരുന്നാലും നേരത്തെ പറഞ്ഞ ജാതിക്കും മതത്തിനും പ്രായത്തിനും ഭാഷയ്ക്കും വർഗവർണ്ണ വ്യത്യാസത്തിനും വീക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വളർന്ന ചുറ്റുപാടുകൾക്കും എല്ലാം അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അവയെ ആധാരമാക്കിയിട്ട് നിങ്ങൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കും ഈ മൂല്യാധിഷ്ഠിതം എന്ന വിഷയവുമായി ചേർത്ത് അതിന് മുഴുവനും ഞാൻ മറുപടി പറഞ്ഞാലും ഈ സബ്ജക്റ്റ് ഒരു സ്ഥലത്തും എത്തില്ല അത് തുടങ്ങാൻ സാധിക്കുന്നല്ലാണ്ട് അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല അതിൻ്റെ അർത്ഥം എന്താ യഥാർത്ഥത്തിൽ മൂല്യാധിഷ്ഠിതം എന്ന വാക്ക് ശരി ഒറ്റ പദാനുപദം വിവരിച്ച് നൽകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമായ ജീവിതം അഥവാ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നുള്ളതിൻ്റെ സന്ദേശം അല്പമെങ്കിലും കൊടുക്കാൻ സാധിക്കുള്ളൂ അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുക എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പറയാം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എൽ ഐ സി ഓഫീസേഴ്സിന് വേണ്ടിയിട്ടും ഏജൻറ്റുമാർക്ക് വേണ്ടിയിട്ടും വേറെ ഇറക്കിയിട്ടുണ്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് വേറെ ഇറക്കിയിട്ടുണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് വേറെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അഥവാ ഈ ലെക്ചറിൽ ആഗ്രഹിക്കുന്നത് എല്ലാവരും അടങ്ങുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാവുമ്പോൾ നേരത്തെ പറഞ്ഞ ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരും അതൊരു റെപ്പീറ്റേഷനാണ് ചിലപ്പോൾ ആവർത്തന വിരസത വരെ ചിലക്ക് തോന്നിയെന്ന് വരും എങ്കിലും നമ്മൾ സാധാരണ ജനത ഇപ്പോൾ ബാങ്കിലെ മാനേജേഴ്സ് അല്ലാത്ത ജനതയുണ്ടല്ലോ എൽ ഐ സി ഏജൻറ്റുമാരല്ലാത്തവരുണ്ടല്ലോ അധ്യാപകരല്ലാത്തവരുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാറ്റഗറിയിലും പെടാത്ത ആൾക്കാരല്ലേ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രഭാഷണം നടത്തണ്ടേ അല്ലെങ്കിൽ ഒരു സി ഡി റിലീസ് ചെയ്യണ്ടേ ആ സി ഡി ആ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ച് അത് പദാനുപദം വിവരിച്ച് അത് എഡിറ്റ് ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സി ഡി ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു വീക്ഷണം നമുക്കുണ്ടാവണം ഈ പതിനാറ് ലക്ഷം തരത്തിലുള്ള ആ ഭൂമിയിലുള്ളത് നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങൾ ഏതാണ്ട് പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ അണുക്കൾ ജീവികൾ മൈക്രോ ഓർഗാനിസം ഇത് ആണ് ജീവൻ്റെ റെപ്രസെൻറ്റേഷനുള്ള പട്ടിക അതിൽ നമ്മൾ പെടുന്നത് ഈ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെ കൂട്ടത്തിലാണ് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തു മാത്രമാണ് മനുഷ്യൻ എന്ന് നമ്മൾ ഓർമ്മിക്കാൻ സാധിക്കണം ആ മനുഷ്യന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ചെറിയ പ്രത്യേകതകൾ ധാരാളമുണ്ട് മനുഷ്യർ മാത്രമാണ് ഡ്രസ്സ് ചെയ്യുക മനുഷ്യർ മാത്രമാണ് അവനവൻ ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക മനുഷ്യർ മാത്രമാണ് മലന്ന് കിടന്ന് ഉറങ്ങുക മനുഷ്യർ മാത്രമാണ് വിവാഹം എന്നുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക മനുഷ്യർ മാത്രമാണ് സംസ്കാരം എന്നുള്ള പദ പദത്തിന് അകത്ത് വരിക മനുഷ്യർക്ക് മാത്രമാണ് രാജ്യം എന്ന സങ്കല്പമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ് ദേശസ്നേഹം എന്ന സങ്കല്പമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ് അത്യാഗ്രഹം സ്ഥിരമായിട്ട് നിൽക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനിഷ്ടും പരദൂഷണവും പാരവെപ്പും സ്ഥിരമായിട്ട് നിലനിർത്താനുള്ളത് മനുഷ്യന് മാത്രമാണ് പരിധിക്കപ്പുറം ബഹുമാനം ആദരവ് കടപ്പാട് കടമ ദയ കാരുണ്യം സംതൃപ്തി ചാരിതാർത്ഥ്യം ഇങ്ങനെയുള്ളതും ശാശ്വതമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രം ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് വലിയ കാര്യങ്ങളാക്കി വിവരിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ ഇതിനപ്പുറത്ത് മനുഷ്യനുള്ള പ്രത്യേകത എന്താണ് മനുഷ്യനുള്ള പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനും അവിടെ സംഭവിച്ച നന്മ തിന്മകൾ വിശകലനം ചെയ്യാനും അതിനെ ഉപയോഗിച്ച് വളരാനും സാധിക്കും പ്രസൻറ്റിന് എന്തെല്ലാം വേണമോ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പ്രസൻറ്റിനെ ധന്യമാക്കാൻ മനുഷ്യന് സാധിക്കും ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഫ്യൂച്ചർ ഈ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിൽ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങളെ മുഴുവനും ശേഖരിച്ച് ഒരു ഫ്യൂച്ചർ നമുക്ക് നെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും ഇത് മറ്റൊരു ജന്തുവിനും സാധിക്കില്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കുട്ടിയെ എന്തിനാ സ്കൂളിൽ വിടുന്നത് അവനെ പഠിപ്പിച്ച് വലുതാക്കി അവനെ ഡോക്ടറാക്കണം അപ്പോൾ ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്തത് നാളെ ചെയ്തത് ഇത് തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തുകയാണ് ഇങ്ങനെ മകൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടോ ഏത് തരത്തിലുള്ള വരയനെയാണ് നോക്കുന്നത് നല്ല തറവാടിത്വം ഉണ്ടായി ഉള്ള ഒരു ഒരു കുടുംബത്തിൽ നിന്ന് വേണം അപ്പോൾ പാസ്റ്റ് ക്ലിയർ ആയിരിക്കണം നല്ല വിദ്യാഭ്യാസമുള്ള വരനായിരിക്കണം അപ്പോൾ പ്രസൻറ്റ് ക്ലിയർ ആയിരിക്കണം നല്ലവണ്ണം ഈ കുട്ടിയെ നോക്കുന്ന ഒരു കുടുംബത്തിലെ തറവാട്ടിൽ നിന്നായിരിക്കണം അങ്ങനെയുള്ള പയ്യനായിരിക്കണം അപ്പോൾ ഫ്യൂച്ചർ ക്ലിയർ ആയിരിക്കണം അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക അതിലും നമ്മൾ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നോക്കുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം നല്ല മല്ലി നല്ല പരിപ്പ് നല്ല രീതിയിലുള്ള സാധനങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക ചില കടകളിൽ നിന്ന് വാങ്ങിച്ച തല്ലിപ്പുളി ആയിരിക്കും നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റഡ് ആയിട്ട് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഉള്ള കടകളിൽ നിന്നാണ് നമ്മൾ നല്ലത് വാങ്ങിക്കുക എന്നിട്ട് അത് വളരെ കെയർഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് വേവിച്ചിട്ടാണ് സാമ്പാറിനുള്ള പ്രസൻറ്റ് എന്നിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിരുന്ന് ഊണ് കഴിക്കും എന്ന ഫ്യൂച്ചറുണ്ട് ആ ഫ്യൂച്ചറിൽ ഊണ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന എക്സ്ട്രാപ്പൊളേഷൻ ഉണ്ട് അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് ഒരു കറി വയ്ക്കുന്നത് മുതൽക്ക് ബെഡ് വിരിക്കുന്നത് മുതൽക്ക് വീടിന് പെയിൻറ് ചെയ്യുന്നത് മുതൽക്ക് നമ്മൾ വീട് പണിയുന്നത് മുതൽക്ക് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നമ്മൾ സമന്വയിപ്പിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ് മനുഷ്യൻ്റെ വലിയ പ്രത്യേകത പാസ്റ്റിലുള്ള നന്മകൾ എൻറിച്ച് ചെയ്യാനും പാസ്റ്റിൽ സംഭവിച്ച അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പാസ്റ്റിലുണ്ടായ തിന്മകൾ അത് ഓർമ്മിക്കാതിരിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം പഠിക്കാനും പ്രസൻറ്റ് എത്രത്തോളം active effective fruitful useful adoptable adaptable ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കാം അതാക്കാനും ഒരു ഒരു ഗ്ലോറിയസ് ഫ്യൂച്ചർ നമുക്ക് നെയ്തെടുക്കാനും സാധിക്കണം ഇതാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ആഗ്രഹം ഒരു പരിധിവരെ ലക്ഷ്യം ഒരു പരിധിവരെ പന്ഥാവും ഇത് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രണ്ട് വലിയ കാര്യം ചെറുതായിട്ട് തോന്നിയേക്കാൻ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് എന്നും സന്തോഷമാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം ശരീരത്തിന് എപ്പോഴും സുഖം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയാണ് നമ്മൾ എന്നും എല്ലാ കാര്യങ്ങളും ശ്രമിക്കുക മനസ്സിന് സന്തോഷം ഉണ്ടാവണം ശരീരത്തിന് സുഖം ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ നിരന്തരമായിട്ട് പ്രവർത്തനോന്മുഖമാക്കുന്നത് കർമ്മോന്മുഖമാക്കുന്നത് അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ഉയരണമെങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം അതിന് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ആണെന്ന് വിചാരിക്കുക അതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭത്തിലുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് കാര്യമാക്കണ്ട അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള രണ്ട് ഫിക്സഡ് പോയിന്റുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഡി ഓഫ് ബിയും ഡി ഓഫ് ഡിയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ ഈ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഏതാണ്ട് അറിയാം ഡേറ്റ് ഓഫ് ഡെത്ത് ആർക്കും അറിഞ്ഞൂടാ അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ നിരന്തരം വളരാനും ഉയരാനും വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത് ഡേറ്റ് ഓഫ് ഡെത്ത് കറക്റ്റായിട്ട് കയ്യിൽ തന്നു എന്ന് വിചാരിക്കുക ഉറപ്പാണ് പിന്നെ നമ്മൾ ശരിക്ക് വർക്ക് ചെയ്യൽ നിർത്തും എത്ര വീരശൂര പരാക്രമിയായിരുന്നു ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം അറിയാതെ ഒരു ആശ്രമത്തിൽ കയറി മാൻ എവിടേക്കാ പോയത് എന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാ അവിടെ ശമീക മഹർഷി തപസ്സിയായിരുന്നു ആ ശമീക മഹർഷിയോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ വേട്ടയാടി വന്ന ആ മാൻ എവിടെ മാൻ എവിടെയാ പോയത് എം എ എൻ അല്ല ഡിയർ മാൻ എവിടെയാ പോയതെന്ന് അപ്പൊ ആ ശമീക മഹർഷി തപസ് ചെയ്യുന്ന കാരണം ഇദ്ദേഹം വന്നത് പറഞ്ഞില്ല അദ്ദേഹം ചോദിച്ച ചോദ്യവും കേട്ടില്ല അദ്ദേഹം ഒന്നും മിണ്ടിയുമില്ല അത് കണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു പരീക്ഷിത് മഹാരാജാവിന് അദ്ദേഹം അവിടെ കിടന്നൊരു ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടിട്ട് ഒരു പോക്കും പോയി പക്ഷെ തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് ഒരാൾ ഇട്ടു എന്നറിഞ്ഞപ്പോൾ ഈ ശമീക മഹർഷിയുടെ മകൻ ശൃംഗി അദ്ദേഹത്തിന് ഗവിജാതൻ എന്നും പറയും അദ്ദേഹം ഇത് കണ്ട ഉടനെ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരാണോ ചത്ത പാമ്പിനെ ഇട്ടത് അദ്ദേഹം ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്നാണ് പറഞ്ഞത് ഈ ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ഡേറ്റ് ഓഫ് ബർത്ത് നേരത്തെ അറിയാമായിരുന്നു ഇപ്പം എന്തുകൂടി അറിഞ്ഞു ഡേറ്റ് ഓഫ് ഡെത്ത് കൂടി അറിഞ്ഞു ഈ ഡേറ്റ് ഓഫ് ഡെത്ത് കൂടി അറിഞ്ഞപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവ് മൊത്തം തളർന്നു പോയത് തകർന്നു പോയത് ഇനിയുള്ള ഏഴ് ദിവസം മറ്റ് രാജ്യഭാരം എല്ലാം ഉപേക്ഷിച്ച് ലക്ഷറി എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിലെ മറ്റ് സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും അദ്ദേഹം ഈ ആത്മീയതയിൽ ഫിലോസഫിയിൽ മുഴുകുക ചെയ്തത് എന്താ കാരണം ഡേറ്റ് ഓഫ് ഡെത്ത് കിട്ടി നമ്മളും അങ്ങനെ തന്നെയാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഡെത്ത് കിട്ടിയിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന കോപ്രായത്തരങ്ങൾ ഒന്നും കാണിക്കില്ല ഇപ്പോൾ നമ്മളുടെ പാസ്ബുക്കിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് നിരന്തരം നോക്കില്ല ഇനിയും ലാൻഡ് വാങ്ങിക്കണമെന്നും ഇനിയും പല സന്യാസിമാരുടെ പുറകിൽ തട്ടിപ്പിന് വേണ്ടി പോകണമെന്നും ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണമെന്നും ധനാകർഷണ ഭൈരവ യന്ത്രം കെട്ടണമെന്നൊന്നും നമുക്ക് തോന്നില്ല എന്താ കാരണം ദിവസം തീരാറായി ഇനി എന്തിനാ ഇതൊക്കെ എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ ദിവസം തീരാറായി എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ജനറലി ഈ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഏതാണ്ട് ഒരു എഴുപത് വർഷമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസമാണ് നമ്മൾ ജീവിക്കുക ഇതിൽ ഏതാണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് ദിവസത്തിന് തുല്യമായ സമയം നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുക സാധാരണ ദിവസം എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ആറ് മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ എങ്കിലും ചെറുപ്പത്തിലും വാർദ്ധക്യത്തിലും മിക്കവാറും ഇരുപത് മണിക്കൂറും ഉറക്കമായതുകൊണ്ട് ശരാശരി വരുമ്പോൾ fifty percent of the time we are utilising for sleeping എന്ന് വേണമെങ്കിൽ എടുക്കാം ബാക്കിയുള്ള പതിമൂവായിരം ദിവസത്തിൻ്റെ ഏതാണ്ട് എണ്ണായിരം ദിവസത്തിന് തുല്യമായ സമയം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ ഔദ്യോഗികമായ ജോലി നോക്കാനും വിദ്യാഭ്യാസത്തിനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കാം പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ദിവസത്തിന് തുല്യമായ സമയം ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒരു മുന്നൂറ് നാനൂറ് ദിവസത്തിന് തുല്യമായ സമയം നമ്മൾ ചർച്ച ചെയ്യാനും യാത്രയ്ക്കുമൊക്കെ ആയിട്ട് ഉപയോഗിക്കും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉള്ളത് ഇതിന് ഇടയ്ക്ക് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്ക് ജീവിക്കാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ഇത്രയും കാലം ജീവിക്കുന്ന നമ്മൾ ഓർമ്മിക്കാനുള്ള രണ്ട് വലിയ സന്ദേശമുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് നമ്മുടെ പ്രയാണം എങ്ങോട്ടാണ് വളരെ ക്ലിയറാണ് ഡേറ്റ് ഓഫ് ഡെത്തിലേക്കുള്ള പ്രയാണമാണ് we are continuously marching towards the end of the life every birthday കഴിയുമ്പോഴും ഞാൻ പലരോടും many many returns of the happy birthday എന്ന് പുറത്ത് പറയുമെങ്കിലും അകത്ത് ഞാൻ വിചാരിക്കുകയാണ് my deep condolences for this birthday കാരണം ആകെ നിങ്ങൾ എത്ര ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യോ അതിലെ ഒരു ബർത്ത്ഡേ കൂടി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ വളരെ വ്യക്തി വ്യക്തമായ സന്ദേശം ഓരോ മാസം ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ നേരെ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ടി എസ് എലിയട്ട് എന്ന നല്ലൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് every breath is taking you towards graveyard ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോഴും നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ശാശ്വതമായ പ്രയാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ച് മറ്റേ പോയിന്റിലേക്ക് എത്തി തിരിച്ചു പോവാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂഗോളം എത്ര മില്യൺ ബില്യൺ ഇയേഴ്സ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എഴുപതോ എഴുപത്തഞ്ചോ വർഷം എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ഇൻഫിനിറ്റസിമലി സ്മോളാണ് നെഗ്ലിജിബിളി നത്തിങ് ആണ് ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം how long you are living is not important how you are living is important ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ സന്ദേശങ്ങളിലും ഈ രണ്ട് വരികൾ ഞാൻ നിരന്തരം ആവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ ആവർത്തന വിരസത തോന്നരുത് അപ്പോൾ how long we are living എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് എന്താ അങ്ങനെ പറയാൻ കാരണം ആലോചിച്ച് നോക്കാം മഹാത്മാഗാന്ധി കുറേ കാലം ജീവിച്ചു ജവഹർലാൽ നെഹ്റു കുറേ കാലം ജീവിച്ചു അതേ സമയത്ത് ശങ്കരാചാര്യ കുറച്ചു കാലേ ജീവിച്ചുള്ളൂ വിവേകാനന്ദനും കുറച്ചു കാലമേ ജീവിച്ചുള്ളൂ യേശുദേവൻ കുറച്ചു കാലേ ജീവിച്ചുള്ളൂ എന്ന് പറയാറുണ്ട് അല്ല അദ്ദേഹം കുരിശിൽ ഹഠയോഗത്തിൽ കിടക്ക ചെയ്തത് എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ ഒരു അറയ്ക്കകത്ത് വെച്ചു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നേരെ ഭാരതത്തിലേക്ക് വന്ന് പത്ത് എഴുപത്തഞ്ച് വർഷം വരെ ഭാരതത്തിൽ ടിബറ്റിൽ ജീവിക്കുക ചെയ്തത് അദ്ദേഹം സ്വർഗത്തിലേക്കൊന്നും പോയിട്ടില്ല അദ്ദേഹം കുരിശിൽ മരിച്ചിട്ടുമില്ല അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് വന്നു നമ്മളെല്ലാവരും ആക്സിഡൻ്റ് ഉണ്ടാവുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബോധം തിരിച്ചു കിട്ടും അതേപോലെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അപ്പോൾ യേശുദേവൻ ചെറുപ്പത്തിൽ മരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ശങ്കരാചാര്യ ചെറു ചെറുപ്പത്തിൽ വെടിഞ്ഞു സ്വാമിനാരായണനും ചെറുപ്പത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു ഇങ്ങനെയുള്ളവരെല്ലാം how long they lived was not important is also not important how they lived അതാണ് ഇമ്പോർട്ടൻറ്റ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനവനും അവനവനുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്തുന്ന രീതിയിൽ ജീവിക്കുന്നതിനെയാണ് ധന്യമായ ജീവിതം എന്ന് പറയാം ആ ധന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം അവിടെയാണ് നമ്മൾ ഈ മൂല്യത്തെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ജീവിക്കും എഴുപത് വയസ്സ് വരെ ജീവിച്ച നമ്മൾ ഏതാണ്ട് ഒരു അറുപത് ടൺ വരെ ഭക്ഷണം കഴിച്ച് എന്നിട്ട് നമ്മൾ നമുക്ക് തന്നെ ഭാരമായിക്കൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഭാരമായിക്കൊണ്ട് കുറേ കാലം ജീവിച്ചു എന്ന് വിചാരിക്കുക ആ ജീവിതത്തിൽ എന്തൊരു പ്രാരബ്ധമാണ് നമുക്കുണ്ടാവുക അതൊന്നുമല്ലാതെ ഓരോ നിമിഷവും നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് അന്ത്യയാത്ര ചെയ്യുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെങ്ങനെയാണ് ഈ ലോകം വെടിഞ്ഞത് എന്ന് പറയുക ചിലപ്പോൾ ചിലർ നാട് നീങ്ങിയെന്നാ പറയുക കുറേ കാലം രാജ്യം ഭരിച്ച രാജ്യത്തിന് വേണ്ടി ജീവിച്ച രാജാക്കന്മാരെയാണ് നമ്മൾ നാട് നീങ്ങി എന്ന് പറയുക ചിലരൊക്കെ ആത്മീയതയുടെ പരമകാഷ്ഠയിലെത്തി ജീവിതം മുഴുവനും ത്യാഗത്തിൻ്റെയും അതുപോലെ എളിമയുടെയും മൂർത്തിമത് ഭാവമായി ജീവിച്ചവരെ നമ്മൾ സന്യാസിമാരെന്ന് പറയുന്നു ആ സന്യാസിമാർ ഹലോകവാസം വെടിയുമ്പോൾ നമ്മൾ പറയാറുള്ളത് സമാധിയായി എന്നാണ് ചിലർ നല്ല രീതിയിൽ പ്രവർത്തിച്ചവരുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ചവരുണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരുണ്ട് ഇവരെ നമ്മൾ പറയാം സ്വർഗസ്ഥരായി എന്നാ പറയാം അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാ പറയാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ധാരാളം വാക്കുകളുണ്ട് മരിച്ചു എന്ന് പറയാം അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചത്തു എന്ന് പറയാം ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്ന് പറയും ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ഇവിടെ ജീവിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം അത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ എന്നേ പറയാറുള്ളൂ അപ്പോൾ ഒരു പ്രയോജനവുമില്ലാതെ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചവരെ നമ്മൾ പൊതുവേ പറയുന്ന അയാൾ ചത്തുപോയിട്ടോ ഒന്നാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രയോജനം ഉണ്ടെങ്കിൽ അയാൾ മരിച്ചുപോയി എന്നാ പറയാം പിന്നെ നമ്മൾ പറയാറുണ്ട് അയാൾ ഇഹലോകവാസം വെടിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു സ്വർഗസ്ഥനായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാം ഇവിടെ എല്ലാം നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും എങ്ങനെയാണ് മരിച്ചത് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാം അപ്പം മരണത്തിൻ്റെ പദം നമ്മൾ ഉപയോഗിക്കുന്നത് ജീവിച്ചത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട വലിയൊരു കാര്യം ധന്യമായ ഒരു ജീവിതം നമുക്ക് ജഗദീശ്വരൻ ഈ ശരീരം തന്നു ഈ ശരീരത്തിൻ്റെ ഒരു മോഡലിംഗ് നോക്കി എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് എത്ര കൈയുണ്ടാക്കിയത് മൂക്കും നാക്കും കണ്ണും ചെവിയും എല്ലാം അസാധാരണ വൈഭവത്തോടു കൂടി ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലും നിയന്ത്രിക്കാനും ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലും കണ്ടുപിടിക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യ ശരീരമാണ് നമുക്ക് തന്നിരിക്കുന്നത് പതിനാറ് ലക്ഷം ജന്തുക്കളിൽ ഒരു ജന്തുവിന് മാത്രമേ അങ്ങനെ ഒരു കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളൂ ആറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതായ ആറ്റം പ്രോട്ടോണുകളും ന്യൂക്ലിയസും കൊണ്ടുണ്ടാക്കിയതാണെന്നും ആ ന്യൂക്ലിയസ് പോലും ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടോണും ന്യൂട്രോണും കൊണ്ടാണെന്നും ആ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രിങ്ങുകൾ കൊണ്ടാണെന്നും ആ സ്ട്രിങ്ങുകൾ വെറും എനർജി വേവ്സ് ആണെന്നും കണ്ടുപിടിക്കാൻ ഭാരതീയർക്ക് സാധിച്ചു ലോക ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചു അങ്ങനെ സാധിച്ച ഒരു കപ്പാസിറ്റി ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തത് പ്രകൃതിയാണ് അതേപോലെ തിരിച്ചു നോക്കാം ഈ പ്രപഞ്ചം എത്ര ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ ഉള്ളതാണ് അങ്ങനെ ആ ഗാലക്സികളും ആ ഗാലക്സികൾക്കകത്തുള്ള സോളാർ സിസ്റ്റങ്ങളും ആ സോളാർ സിസ്റ്റങ്ങൾക്കകത്തുള്ള ഗ്രഹങ്ങളും ആസ്റ്ററോയിഡ്സും മീറ്റിയറോയിഡ്സും അവയുടെ സഞ്ചാരപഥങ്ങളും അവയുടെ വേഗതയും അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധി വൈഭവവും പ്രകൃതി തന്നെ ആ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ തന്നെ തന്നെ ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും വൈഭവശേഷിയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പ്രകൃതിക്ക് സാധിച്ചു എങ്കിൽ അത് പരിണാമ സിദ്ധാന്തത്തിലൂടെ ആണ് നമുക്ക് വിവരിക്കാൻ സാധിക്കാമെന്ന് ചിലപ്പോൾ പറയാറുണ്ട് പരിണാമത്തിലൂടെയാണ് നമ്മൾ നമ്മളായത് ശരിക്ക് ഭാരതത്തിലെ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട് ജാത്യന്തര പരിണാമ ആപൂരാ ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണെന്ന് വിവരിച്ചിട്ടുണ്ട് ഡാർവിൻ പറയുന്നതിന് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ പതഞ്ജലി മഹർഷി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഈ മനുഷ്യ ശരീരം നമുക്ക് ജഗതീശ്വരൻ നൽകിയിട്ട് നമുക്ക് ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ളൊരു കഴിവ് തന്ന് നമ്മൾ ഒരു ഒറ്റ ജീവിയായിട്ടല്ലാതെ സാമൂഹ്യ ജീവിയായിട്ട് ജീവിച്ച് ഒരു കുടുംബവും ഒരു സമൂഹവും ഒരു രാഷ്ട്രവും മാനവരാശിക്കുമെല്ലാം വേണ്ടിയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ കഴിവുകളും നമുക്ക് തന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പ്രകൃതി നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുകൂടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമാവുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ പട്ട സാരി എടുത്താൽ ആ പട്ടുസാരി ഉണ്ടാക്കിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് നൂലുകൾ കൊണ്ടായിരിക്കും അതിൽ ഒരു നൂല് ഇരിക്കേണ്ട സ്ഥാനത്തില്ലെങ്കിൽ ആ പട്ടുസാരിയുടെ വില പകുതിയിൽ താഴെയായിട്ട് കുറയും പലപ്പോഴും അതൊരു വേസ്റ്റിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക അപ്പം നല്ല ഒരു സാരി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം അതിനകത്ത് എല്ലാ നൂലുകളും കറക്റ്റായിട്ടുണ്ടാവണം ഏതെങ്കിലും ഒരു നൂല് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നില്ല എങ്കിൽ അപ്പോഴാണ് ആ സാരിയുടെ മൂല്യം വില കുറയുക പക്ഷേ ആ നൂല് നേരത്തെ തന്നെ സാരി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ വേറെ ഒരു നൂല് ആ സ്ഥാനത്തുണ്ടായിട്ട് സാരി പെർഫെക്റ്റ് ആകുമായിരുന്നു ഇത് നമ്മൾ എന്നും ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ദൗത്യങ്ങളും കർമ്മങ്ങളും ധർമ്മങ്ങളും എല്ലാം ചെയ്യാൻ വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് വരുമായിരുന്നു പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തിട്ട് ആ കർമ്മങ്ങളും ധർമ്മങ്ങളും ഒന്നും അനുഷ്ഠിച്ചില്ലെന്ന് വിചാരിക്കാം അപ്പോഴാണ് ശരിക്ക് മൂല്യച്യുതി സംഭവിക്കുക ധാർമ്മികമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ അത് ആത്മീയ നന്മകളുണ്ട് സ്പിരിച്വൽ ബെനിഫിറ്റ് ഉണ്ട് അതിൻ്റെ തന്നെ അപ്ലൈഡ് ഉണ്ട് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഉണ്ട് നമ്മൾ ലേണിങ്ങും ടീച്ചിങ്ങും ഉണ്ട് നമ്മൾ സെർവിങ്ങും സർവീസിങ്ങും ഉണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെല്ലാം നമ്മളിൽ നിന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നതായിട്ട് പ്രകൃതി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ പ്രകൃതി അറിയിച്ചത് കൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് ജീവിക്കുക പ്രകൃതി നമ്മളെ അറിയിക്കാതെ മനുഷ്യൻ തന്നെത്താനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ധാരണ തെറ്റാ പ്രകൃതി മനുഷ്യരെ അറിയിച്ചിട്ട് മനുഷ്യന് രോഗം വരും എന്ന് പ്രകൃതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഔഷധ സസ്യങ്ങളെ പ്രകൃതി ഉണ്ടാക്കിയത് മനുഷ്യന് വിശപ്പ് ഉണ്ട് എന്നുള്ളത് ഉണ്ടാകുമെന്ന് പ്രകൃതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി അധികം ഫലസസ്യങ്ങൾ വൃക്ഷങ്ങൾ മനുഷ്യനെ തിന്നാൻ പാകത്തിന് ഉണ്ടാക്കിയത് മനുഷ്യനെ കിടന്നുറങ്ങാൻ ചില സൗകര്യങ്ങൾ വേണമെന്ന് പ്രകൃതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പാകത്തിനുള്ള വീട് വെക്കാനുള്ള കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് തന്നെ വികസിപ്പിക്കാൻ പ്രകൃതിക്ക് സാധിച്ചത് അപ്പം ശരിക്കു പറഞ്ഞാൽ പ്രകൃതിക്ക് അറിയാവുന്നത് മുഴുവനും മനുഷ്യൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ അവിടെ പ്രകൃതി അനുവദിക്കാത്തത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതാണ് ചിലപ്പോൾ നമ്മൾ ഈ വായു മലിനീകരിക്കുമ്പോഴും ഭൂമി മലിനീകരിക്കുമ്പോഴും ജലം മലിനീകരിക്കുമ്പോഴും എല്ലാം പ്രകൃതി തിരിച്ചടിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ വനം നശിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ പർവ്വതങ്ങളും മലകളും ഒക്കെ നശിപ്പിക്കുമ്പോഴും എല്ലാം സംഭവിക്കുന്നത് പ്രകൃതിയുടെ തിരിച്ചടിയാണ് തിരിച്ചടിയൊന്നും ഇല്ല എന്ന് പറയുന്നവരും ഉണ്ടാവും ഉണ്ടെന്ന് പറയുന്നവരും ഉണ്ടാവും അതൊന്നും നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമല്ല അപ്പോൾ ധന്യമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ എന്നും നോക്കുക ഭഗവത്ഗീത വായിക്കുമ്പോഴും അല്ലെങ്കിൽ മഹാഭാരതം വായിക്കുമ്പോഴും രാമായണം വായിക്കുമ്പോഴും എല്ലാം നമ്മളെ ഉയർത്താനും വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൺ ശരിക്കു പറഞ്ഞാൽ well defined and well designed ആയിട്ടുള്ള ഒരു എഫർട്ടാണ് സാധിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ കാരണം ജീവികളിൽ പരിണാമം വന്ന് വന്ന് വന്ന് വന്ന് അവസാനം മനുഷ്യ ലെവലിലേക്ക് എത്തി എന്ന് വിചാരിക്കാം ഇനി മനുഷ്യനിൽ എങ്ങനെയാണ് പരിണാമം ഉണ്ടാവുക ഇനി മനുഷ്യനിൽ പരിണാമം സാധ്യമല്ലെന്ന അരവിന്ദ മഹർഷി പറയുന്നത് ഏതാണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വരികളും ഇതുപോലെ തന്നെയാണ് ഡാർവിനും ഏതാണ്ട് ഇതേ സിദ്ധാന്തത്തിലാണ് എത്തി നിൽക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികമായ പരിണാമം കഴിഞ്ഞിരിക്കുന്നു ഇനി മനുഷ്യനിൽ വളർച്ചയുണ്ടാവേണ്ടത് ബുദ്ധിപരമായ കാര്യത്തിലാണ് ഇൻ്റലക്ച്വൽ ഗ്രോത്താണ് മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ ഗ്രോത്താണ് മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ ഗ്രോത്ത് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ വികസിപ്പിച്ചത് ഇലക്ട്രിസിറ്റി വികസിപ്പിച്ചത് മൊബൈൽ ഫോൺ വികസിപ്പിച്ചത് എത്രയെത്ര പി സികൾ അതുപോലെ തന്നെ ഇത്രയെത്ര ലാപ്ടോപ്പ് ഇതെല്ലാം വികസിപ്പിച്ച് ചെറിയൊരു മൊബൈൽ ഫോണിനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് ഇതെല്ലാം ഇൻ്റലക്ച്വൽ വികാസമാണ് ജി പി എസ് ഒക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കാറിൻ്റെ ഡയറക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എത്ര സാറ്റലൈറ്റാണ് നമ്മൾ വിക്ഷേപിക്കുന്നത് ഇതെല്ലാം മുകളിലിരുന്നുകൊണ്ട് ഭൂമിയെ നിയന്ത്രിക്കാനും ഭൂമിയിലുള്ളത് നിയന്ത്രിക്കാനുമാണ് ഈ ഗ്രോത്തുകളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എന്താ പറയുക ഇപ്പം മനുഷ്യൻ ഫിസിയോളജിക്കൽ ഗ്രോത്തിലല്ല നിൽക്കുന്നത് ഇൻ്റലക്ച്വൽ ഗ്രോത്തിലാണ് നിൽക്കുന്നത് ആ ഇൻ്റലക്ച്വൽ ഗ്രോത്താണ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിലൂടെ സാധിക്കുന്നത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇൻ്റലക്ച്വൽ ഗ്രോത്താണ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിലൂടെ സാധിക്കുന്നത് ആ ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിലൂടെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിലെ മൂല്യാധിഷ്ഠിതമായ ജീവിതം നമുക്ക് സാധിക്കുന്നത് അപ്പോൾ മോഡേൺ നോളജുകളെല്ലാം നമുക്ക് ഉണ്ടാവണം വേണം അത് ഉയരങ്ങളിലേക്ക് ഇൻ്റലക്ച്വലി വളരാനും ടെക്നോളജിക്കലി വളരാനും സയൻറ്റിഫിക്കലി വളരാനും നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാവാനും ശരീരത്തിന് സുഖം ഉണ്ടാവാനുള്ള വഴികളാണ് യഥാർത്ഥത്തിൽ ഇൻ്റലക്ച്വൽ ഗ്രോത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ നമ്മൾ വികസിപ്പിക്കെടുത്ത പലതും അത് ശരിക്കും മോഡേൺ നോളജിൻ്റെയാണ് ഇനി value based knowledge modern knowledge എല്ലാമായി എന്ന് വിചാരിക്കുക പക്ഷേ വാല്യൂ ബേസ്ഡ് നോളജ് ഇല്ലെങ്കിൽ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളിൽ അൻപത്തെട്ട് ശതമാനം കുട്ടികൾക്ക് അച്ഛൻ ആരാണെന്ന് അറിഞ്ഞൂടാ അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കുക ആ കുടുംബ ബന്ധം എന്ന് പറയുന്നതില്ല അതുപോലെ തന്നെ മനുഷ്യർ അസാധാരണമാം വിധം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത് വാല്യൂ ബേസ്ഡ് ലൈഫ് പോയിരിക്കുന്നു ഈ കഴിഞ്ഞ ക്രിസ്തുമസിന് ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലുമാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ലിക്കറ കഴിച്ചത് ധാരാളം വിദേശത്ത് താമസിക്കുന്നവരുള്ള വീടുകളാണ് ആ പ്രദേശത്തുള്ളതെന്ന് തോന്നുന്നു എൻ ആർ ഐക്കാരുടെ വീടുകളാണ് അപ്പോൾ അവിടെയെല്ലാം മദ്യം ഇത്രയും ഉപയോഗിച്ചാൽ അതിൻ്റെ പരിണിത ഫലം എന്താ കുടുംബവും വ്യക്തിയും തകർന്ന് തരിപ്പണമാവുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എത്രയാ ഹോസ്പിറ്റലുകൾ എത്രയാ ഡോക്ടർമാർ എത്രയാ മെഡിക്കൽ കോളേജ് എത്ര തരത്തിലുള്ള മെഡിക്കൽ സയൻസുകളാണുള്ളത് ഹോമിയോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് അലോപ്പതി ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഇത്രയും അധികം ഉണ്ടാവാൻ കാരണം എന്താ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഗ്രോത്ത് അല്ല കാരണം മറിച്ച് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വളരുന്നതാ കാരണം മനുഷ്യൻ മാനസികമായിട്ട് സ്റ്റെബിലൈസ്ഡ് അല്ല മനുഷ്യൻ അത് തന്നെ ആരോഗ്യത്തിൻ്റെ പ്രശ്നത്തിന് കാരണമാവും നാൽപ്പത്തെട്ട് ശതമാനമാണെന്ന് തോന്നുന്നു കേരളത്തിലെ rate of increase of heart attack കേരളത്തിലെ rate of increase of cancer ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനമാണെന്ന് തോന്നുന്നു സ്കിൻ പ്രോബ്ലം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ശതമാനം സ്കിൻ പ്രോബ്ലം ഉണ്ട് ഏതാണ്ട് ചെസ്റ്റ് പെയിൻ ഇല്ലാത്തവരാരും ഇല്ല ഗ്യാസും ചെസ്റ്റ് പെയിനും ഇല്ലാത്തവരാരും ഇല്ല എയ്ഡ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ആർക്കും അറിഞ്ഞൂടാം നൂറ്റി അൻപതോളം സൈക്കോസൊമാറ്റിക് രോഗങ്ങളുണ്ട് ഈ രോഗങ്ങളെല്ലാം മാനസിക സംഘർഷത്താൽ ഉണ്ടാവുന്ന ശാരീരിക രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ മൊത്തത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും രോഗിയാണെന്ന് ധരിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ഇത്രയും ആശുപത്രികളും ഇത്രയും മരുന്നുകളും ഇത്രയും മെഡിക്കൽ ഷോപ്പും ഇത്രയും അധികം ഡോക്ടർമാരും ഉണ്ടായത് എന്ന് നമ്മൾ മറക്കരുത് അപ്പം നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആശുപത്രികളുടെ എണ്ണം കുറയല്ലേ വേണ്ടത് ഡോക്ടർമാരുടെയും മരുന്നിൻ്റെയും രോഗികളുടെയും എണ്ണം കുറയുകയല്ലേ വേണ്ടത് ഇപ്പോൾ സംഭവിക്കണത് എന്താ രോഗമില്ലാത്തവർക്ക് പോലും രോഗം ഉണ്ടെന്നുള്ള തോന്നലാണ് അതുമാത്രമല്ല മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുക നമ്മളെക്കുറിച്ച് അവസാനം അത് ഡോക്ടറുടെ അടുത്ത് എത്തുക എന്നിട്ട് ഡോക്ടർ പറയും ഇപ്പം തനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടർക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ക്ലയൻറ്റിനെ കിട്ടി ഒരു പേഷ്യൻറ്റിനെ കിട്ടി എന്ന ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന് കാരണം സയൻസ് പ്രോഗ്രസ് ചെയ്ത് ടെക്നോളജി പ്രോഗ്രസ് ചെയ്തു മറ്റ് എക്കണോമിക്കൽ പ്രോഗ്രസ് ഉണ്ടായി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോഗ്രസ് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല നമുക്ക് വാല്യൂ ബേസ്ഡ് പ്രോഗ്രസ് കൂടി ഉണ്ടാവണം വാല്യൂ ബേസ്ഡ് നോളജ് കൂടി ഉണ്ടാവണം ആ വാല്യൂ ബേസ്ഡ് നോളജ് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക കുറിച്ച് നമ്മൾ അറിയണം അതെല്ലാം അറിയുമ്പോഴാണ് നമ്മൾ ശരിക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ ആ വാല്യൂ ബേസ്ഡ് നോളജിനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് ഈ ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് സാവധാനത്തിലൊന്ന് കടക്കാൻ ശ്രമിക്കാം എന്നിട്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് ശരിക്ക് നമ്മളെക്കുറിച്ച് നമ്മളറിയാം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം